അധ്യായം പതിനെട്ട് അനന്തരം ഇസ്രായേൽ മക്കളുടെ സഭ മുഴുവനും ഷീലോവിൽ ഒന്നിച്ചുകൂടി അവിടെ സമാഗമന കൂടാരം നിർത്തി ദേശം അവർക്ക് കീഴടങ്ങിയിരുന്നു എന്നാൽ ഇസ്രായേൽ മക്കളിൽ അവകാശം ഭാഗിച്ചു കിട്ടാതിരുന്ന ഏഴ് ഗോത്രങ്ങൾ ശേഷിച്ചിരുന്നു യോശുവ ഇസ്രായേൽ മക്കളോട് പറഞ്ഞതെന്തെന്നാൽ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ദേശം കൈവശമാക്കുവാൻ പോകുന്നതിന് നിങ്ങൾ എത്രത്തോളം മടിച്ചിരിക്കും ഓരോ ഗോത്രത്തിന് മുമ്മൂന്നു പേരെ നിയമിപ്പീൻ ഞാൻ അവരെ അയക്കും അവർ പുറപ്പെട്ട് ദേശത്തുകൂടി സഞ്ചരിച്ച് തങ്ങൾക്ക് അവകാശം കിട്ടേണ്ടും പ്രകാരം കണ്ടെഴുതി എന്റെ അടുക്കൽ മടങ്ങിവരേണം അത് ഏഴ് പങ്കായി ഭാഗിക്കണം യഹൂദ തന്റെ അതിർക്കകത്ത് തെക്ക് പാർത്തുകൊള്ളട്ടെ യോസെഫിന്റെ കുലവും തന്റെ അതിർക്കകത്ത് വടക്കു പാർത്തുകൊള്ളട്ടെ അങ്ങനെ നിങ്ങൾ ദേശം ഏഴ് ഭാഗമായി കണ്ടെഴുതി ഇവിടെ എന്റെ അടുക്കൽ കൊണ്ടുവരുവേ ഞാൻ ഇവിടെ നമ്മുടെ ദൈവമായ ഹോവിയുടെ സന്നദ്ധിയിൽ വെച്ച് നിങ്ങൾക്കു വേണ്ടി ചീട്ടിടും ലേവ്യർക്ക് നിങ്ങളുടെ ഇടയിൽ ഓഹരി ഇല്ലല്ലോ യഹോവയുടെ പൗരോഹിത്യം അവരുടെ അവകാശം ആകുന്നു ഗാദും രൂപേനും മനശയുടെ പാതിഗോത്രവും യഹോവയുടെ ദാസനായ മോശ അവർക്ക് കൊടുത്തിട്ടുള്ള അവകാശം യോർദാന് കിഴക്ക് വാങ്ങിയിരിക്കുന്നു അങ്ങനെ ആ പുരുഷന്മാർ യാത്ര പുറപ്പെട്ടു ദേശം കണ്ടെഴുതുവാൻ പോയവരോട് യോശുവ നിങ്ങൾ ചെന്ന് ദേശത്തുകൂടി സഞ്ചരിച്ച് കണ്ടെഴുതുകയും ഞാൻ ഇവിടെ ഷീലോവിൽ യഹോവയുടെ സന്നദ്ധിയിൽ വെച്ച് നിങ്ങൾക്കു വേണ്ടി ചീട്ടിടേണ്ടതിന് എന്റെ അടുക്കൽ മടങ്ങിവരികയും ചെയ്യുവീൻ എന്ന് പറഞ്ഞു അവർ പോയി ദേശത്തുകൂടി കടന്ന് നഗരവിവരത്തോടുകൂടെ ഒരു പുസ്തകത്തിൽ അത് ഏഴ് ഭാഗമായി എഴുതി ഷീലോവിൽ യോശുവയുടെ അടുക്കൽ പാളയത്തിലേക്ക് മടങ്ങിവന്നു അപ്പോൾ യോശുവ ഷീലോവിൽ യഹോവയുടെ സന്നദ്ധിയിൽ വെച്ച് അവർക്കുവേണ്ടി ചിട്ടിട്ടു അവിടെ വെച്ച് യോശുവ ഇസ്രയേൽ മക്കൾക്ക് ഗോത്രവിഭാഗപ്രകാരം ദേശം വിഭാഗിച്ചു കൊടുത്തു ബെന്യാമീൻ മക്കളുടെ ഗോത്രത്തിന് കുടുംബം കുടുംബമായി നറുക്കുവന്നു അവരുടെ അവകാശത്തിന്റെ അതിർ യഹൂദയുടെ മക്കളുടെയും യോസെഫിന്റെ മക്കളുടെയും മധ്യയെ കിടക്കുന്നു വടക്കുഭാഗത്ത് അവരുടെ വടക്കേ അതിർ യോർദാങ്കൽ തുടങ്ങി വടക്ക് എരിഹോവിന്റെ പാർശ്വം വരെ ചെന്ന് പടിഞ്ഞാറോട്ട് മലനാട്ടിൽ കൂടി കയറി ബെത് ആവേൻ മരുഭൂമിയിങ്കൽ അവസാനിക്കുന്നു അവിടെ നിന്ന് ആ അതിർ ബേഥേൽ എന്ന ലൂസിന്റെ തെക്കുവശം വരെ കടന്ന് താഴത്തെ ബെത്ത് ഹോരോന്റെ തെക്കുവശത്തുള്ള മലവഴിയായി അതേരോ അദാരിലേക്ക് ഇറങ്ങുന്നു പിന്നെ ആ അതിർ വളഞ്ഞ് പടിഞ്ഞാറെ വശത്ത് ബേത്ത് ഹോരോന് എതിരെയുള്ള മല മുതൽ തെക്കോട്ട് തിരിഞ്ഞ് യഹൂദ മക്കളുടെ പട്ടണമായ കിരിയത് യയാരീം എന്ന കിരിയത് ബാലയിങ്കൽ അവസാനിക്കുന്നു ഇത് തന്നെ പടിഞ്ഞാറേ ഭാഗം തെക്കേ ഭാഗം കിരിയത് എയാരീമിന്റെ അറ്റത്ത് തുടങ്ങി പടിഞ്ഞാറോട്ട് നെപ്തോഹ വെള്ളത്തിന്റെ ഉറവ് വരെ ചെല്ലുന്നു പിന്നെ ആ അതിർ ബെൻഹിന്നോം താഴ്വരയ്ക്കെതിരെയും രഫായിം താഴ്വരയുടെ വടക്കുവശത്തുമുള്ള മലയുടെ അറ്റം വരെ ചെന്ന് ഹിന്നോം താഴ്വരയിൽ കൂടി തെക്കോട്ട് യബൂസ്യ പർവ്വതത്തിന്റെ പാർശ്വം വരെയും ഏൻ വരെയും ഇറങ്ങി വടക്കോട്ട് തിരിഞ്ഞ് ഏൻ ഷെമേഷിലേക്കും അദൂമ്യൻ കയറ്റത്തിനെതിരെയുള്ള ഗലീലോത്തിലേക്കും ചെന്ന് രൂപന്റെ മകനായ ബോഹാന്റെ കല്ലുവരെ ഇറങ്ങി അരാബയ്ക്കെതിരെയുള്ള മലഞ്ചെരുവിലേക്ക് കടന്നു അരാബയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു പിന്നെ ആ അതിർ വടക്കോട്ട് ബേത്ത് മലഞ്ചെരുവ് വരെ കടന്ന് തെക്ക് യോർദാന്റെ അഴിമുഖത്ത് ഉപ്പുകടലിന്റെ വടക്കേയറ്റത്ത് അവസാനിക്കുന്നു ഇത് തെക്കേ അതിർ അതിന്റെ കിഴക്കേ അതിർ യോർദാനാകുന്നു ഇത് ബെന്യാമീൻ മക്കൾക്ക് കുടുംബം കുടുംബമായി കിട്ടിയ അവകാശത്തിന്റെ ചുറ്റുമുള്ള അതിരുകൾ എന്നാൽ ബെന്യാമീൻ മക്കളുടെ ഗോത്രത്തിന് കുടുംബം കുടുംബമായി കിട്ടിയ പട്ടണങ്ങൾ എരിഹോ ബേത്ത് ഹോഗ്ല എമേ കെസീസ് ബേത്ത് അരാബ സെമാറയും ബേഥേൽ അവ്വീം പാര ഒഫ്ര കെഫാർ അമ്മോനി ഒഫ്നി ഗേബ ഇങ്ങനെ പന്ത്രണ്ട് പട്ടണവും അവയുടെ ഗ്രാമങ്ങളും ഗിബയോൻ രാമ ബേരോത്ത് മിസ്പെ കെഫീര മോസ രേക്കം ഇർപ്പേൽ തരല സേല എലഫ് എരുഷാലേം എന്ന യബൂസ്യ നഗരം ശിബയത് കിരിയത് ഇങ്ങനെ പതിനാല് പട്ടണവും അവയുടെ ഗ്രാമങ്ങളും ഇത് ബെന്യാമീൻ മക്കൾക്ക് കുടുംബം കുടുംബമായി കിട്ടിയ അവകാശം